ദ്രോണാചാര്യനോട് പറയുകയാണ് ആദ്യം ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തെ നോക്കിക്കണ്ടു എന്താ കണ്ടിട്ട് പറഞ്ഞത് അല്ലയോ ആചാര്യ ഈ കാണുന്ന പാണ്ഡവ സൈന്യത്തെ അന്ന് കണ്ടാലും നോക്കിയാലും എന്താ ഈ പാണ്ഡവ സൈന്യത്തിന്റെ പ്രത്യേകത ശ്രീരാം പാണ്ഡുപുത്രാണാം ആചാര്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശേഷമുണ്ട് മഹതി എതിരാളിയുടെ സൈന്യത്തെ മഹത്തായി കാണുന്നു എന്നുള്ളതൊന്ന് രണ്ട് മൂന്ന് വിശേഷണങ്ങളിൽ എതിരാളിയുടെ സർവ്വസൈന്യാധികളെ പരിചയപ്പെടുത്തുന്നു ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത ധീമത ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ബുദ്ധിമാനായ ദ്രുപദന്റെ പുത്രനായ അങ്ങയുടെ ശിഷ്യനായ ധർമ്മബോധം തന്നെ വരുമ്പോൾ ധർമാധർമ്മങ്ങളെ നോക്കിയിട്ട് കർമ്മത്തിൽ തന്റെ പരാജയം സുനിശ്ചിതമായി തെളിവാണ് ആ പരാജയം കാണാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി മഹത്തായ പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ ദ്രോണാചാര്യന്റെ വധത്തിന് തന്നെ ജനിച്ചിട്ടുള്ള ദ്രോണ ശിഷ്യനും ദ്രുപദന്റെ പുത്രനുമാണ് ദ്രോണരെ തന്നെ ഓർമ്മിപ്പിക്കുന്നു അല്ലയോ ആചാര്യ പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ അങ്ങയുടെ ശിഷ്യനാണ് എല്ലാ അസ്ത്രവിദ്യകളും അങ്ങയിൽ നിന്ന് പഠിച്ച് അങ്ങയുടെ ബലഹീനത കൂടി അറിയുന്നവരാണ് ആചാര്യ അങ്ങയുടെ സുഹൃത്തായ ദ്രുപദൻ അങ്ങുമായുള്ള സുഹൃത്ത് പാരസ്പര്യത്തെ ഭാരതം ലോകത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പാരസ്പര്യം സുഹൃത്ബന്ധമാണ് ഇന്ന് അത് നമുക്ക് നഷ്ടമായിട്ടില്ല ബ്രഹ്മചാരികൾ തമ്മിലുള്ള സൗഹൃദം അതിനാണ് സുഹൃത്ത് എന്ന് പറഞ്ഞത് കാണുന്നവരെല്ലാമായിട്ടുള്ള സൗഹൃദമല്ല പാരസ്പര്യം ഭാരതം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള പാരസ്പര്യം ഇന്നില്ല ആ പാരസ്പര്യത്തിന്റെ വേദന ഒരു ശങ്കരൻ അനുഭവിക്കുന്നുണ്ട് ഒരു ശങ്കരൻ അമ്മയല്ല അനുഭവിക്കുന്നത് ശങ്കരൻ മാതൃപഞ്ചകത്തിൽ ശങ്കർ ഓർമ്മയിൽ അസ്തം താവതീയം പ്രസൂതി സമയേ ദുഹാരസൂര്യവ്യഥ നൈരുച്യം തനു ശോഷണം മലമയീ ശയ്യാച സംവത്സരീ ഏകസ്യാവിനഗർഭഭാരഭരണക്ലേശസ്യക്ഷമോ തതും നിഷ്കൃതിമുന്നതോ വിതനയസ്തീജനനീ നമ അമ്മേ പ്രസവ സമയത്തെ അവിടുത്തെ ശൂലം കൊണ്ട് കൊളുത്തി പിടിച്ചാലത്തെ പോലുള്ള വേദന അതിരിക്കട്ടെ ആഹാരത്തിന് രുചിയില്ലായ്മ ദോഹത കാലത്തിലെ അതുമിരിക്കട്ടെ ആഹാരമൊക്കെ എനിക്ക് കൂടി വേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ അമ്മയുടെ ശരീരത്തിനുള്ള ശോഷിപ്പ് അതും ഇരിക്കട്ടെ മലവും മൂത്രവും കലർന്ന ശൈലിയിലുള്ള അമ്മയുടെ വാസം അതും ഇരിക്കട്ടെ ഒറ്റക്ക് ചൂടാൻ മലൻ പോലും ഭരമായി തോന്നുന്നു ദോഹത കാലത്തിൽ നിർഭര ഗർഭം ചുമന്ന് കുടുംബത്തെ പരിപാലിച്ച് അത് മാത്രം അതിന് മാത്രം ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചാൽ പോലും ഈ മകൻ അതിന് തികച്ചു ചെയ്യാൻ കഴിവുള്ളവനല്ല അതുകൊണ്ട് അമ്മയെ അവിടുത്തെ നമസ്കരിക്കും അതേ എനിക്ക് ചെയ്യാനാവും ഈ ഒരു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഏത് ശങ്കരനും ശങ്കരനാകും ആ വലിയ ഉൾക്കാഴ്ച ശങ്കരുണ്ട് ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പാരസ്പര്യം കുഞ്ഞെവിടെ ഇരിക്കുമ്പോഴും തന്റെ അമ്മ ഇതുപോലൊരു പാരസ്പര്യമാണ് പിതാവും കുഞ്ഞും തമ്മിലുമൊക്കെ ഉള്ളത് പക്ഷേ ഇതൊക്കെ രക്തബന്ധത്തിന്റെ പാരസ്പര്യമാണ് ഭാരതം രണ്ട് സുദീർഘ പാരസ്പര്യങ്ങൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട് അത് നമുക്ക് ലോഡ് കഷ്ടനോടുകൂടി നഷ്ടമാണ് ലോഡ് കഴ്സൺ ഇന്ത്യയുടെ വൈസ്രോയിലായി അധികാരമേറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് പ്രഖ്യാപിക്കുന്ന അന്ന് നമുക്ക് നഷ്ടമായി രണ്ട് പാരസ് അതിനെതിരെ ലോകത്ത് ഒരു അല്ല ആദ്യം ഒച്ചവെച്ചത് ഭാരതത്തിലെമ്പാടും കൂടി നടന്ന് കഴ്സനെതിരെ ഏറ്റവും ശക്തിയായി അന്വേഷിച്ചതും ഒരു പാശ്ചാത്യ വനിത മാത്രമായിരുന്നു അതിന് നിവേദിത അവരുടെ എണ്ണമറ്റ പ്രഭാഷണങ്ങളിൽ ഭാരതത്തിന്റെ പ്രാചീന ഗുരുകുലങ്ങളിൽ നിലനിന്നു പോന്ന ഗുരുശിഷ്യ പാരസ്പര്യവും സഹപാഠികൾ തമ്മിലുള്ള പാരസ്പര്യവും തകർന്നു പോകുന്നതോർത്ത് വിലമിച്ചത് ആ അമ്മ മാത്രമായിരുന്നു ഭാരതത്തിന്റെ ദുരവസ്ഥയും അവിടെ ആരംഭിക്കുകയായിരുന്നു ഞാനത് കൂട്ടത്തിൽ വാൽകൃഷ്ണമായി പറഞ്ഞതാണ് നിങ്ങൾ ഓർത്തിരിക്കുക ആ പാരസ്പര്യം നിങ്ങൾക്കും ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഭാരതം നൽകുന്ന ഏറ്റവും വലിയ പാരസ്പര്യമാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തില് ഗുരുകുലത്തില് ആചാര്യങ്ങളിൽ നിന്ന് പാദമാണ് നാം സ്വീകരിക്കുന്നത് പാദം സബ്രഹ്മചാരികളിൽ നിന്നാണ് പാദം ക്രമേണയാണ് പാദം സ്വമേധയാണ് ഇപ്പൊ ബ്രഹ്മചാരികൾക്കുള്ള സ്ഥാനം ആ പാരസ്പര്യത്തെ കളങ്കപങ്കിലമാക്കാതെ ഏറ്റവും പവിത്രമായ ചാരിത്രത്തോടുകൂടി നിലനിർത്തേണ്ടത് അറിവിന് അത്യന്താപേക്ഷിതമാണ് ഇത് പഠിപ്പിച്ച മണ്ണാണ് ഇന്ന് ആ സുഹൃത്ത് പാരസ്പര്യമില്ല മത്സരമാണ് എൽ കെ ജി മുതൽ മത്സരം എന്തിനൊക്കെയോ വേണ്ടി മത്സരിക്കുകയാണ് ഈ വിഷയപ്രപഞ്ചത്തിൽ ഒരുവിന് താങ്ങും തണലുമായി പോകുന്ന ആ സുഹൃത്ത് ബന്ധം ഈ ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ലോകം നടുക്കുന്ന ഉദാഹരണങ്ങൾ പ്രാക് രൂപങ്ങൾ കൃഷ്ണനും കുചേലനും അത് മാത്രം എടുത്ത് ഞാൻ പറയാൻ തുടങ്ങിയാൽ എന്റെ ഈ ക്ലാസിന്റെ ബാക്കി ദിവസങ്ങൾ പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുന്നു പറയാത്തതൊക്കെ കൂടുതൽ പറഞ്ഞതായി നിങ്ങൾ കരുതുക അതുകൊണ്ട് വിടട്ടെ ഇവിടെയും അതുപോലെ പാരസ്പര്യമുണ്ടായിരുന്ന രണ്ട് പേര് ഒരുവൻ ചക്രവർത്തിയാകുന്നു ഒരുവൻ ഒന്നുമില്ലാത്തവനാകുന്നു അവന്റെ കൊട്ടാരത്തിലെത്തി പഴയ സുഹൃത്തിനെ കാണാൻ പണ്ട് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് നീയില്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണ് നോക്ക് അങ്ങനല്ലേ ഇപ്പോൾ എഴുതുന്നത് അതുപോലെ എഴുതി കൊടുത്ത പോലെ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലയോ ദ്രോണ എനിക്ക് രാജ്യം കിട്ടിയാൽ പകുതി നിനക്കുള്ളതാണ് ഫോട്ടോഗ്രാഫിന്റെ കഷ്ണമൊക്കെ പിടിച്ച അയാൾ ചെന്നിരിക്കുന്നത് ഇങ്ങനെ എഴുതി കാണാൻ പോലും കൂട്ടാക്കി കാരണം അങ്ങ് ഉയരങ്ങളിലാണ് തന്റെ സുഹൃത്തങ്ങ് ഉയരങ്ങളിലാണ് വിഷാദചിത്തനായി തിരിച്ചു വന്ന ദ്രോണന്റെ മനസ്സിൽ വിത്തിടുകയാണ് സൂർ പാരസ്പര്യത്തിന്റെ തകർച്ചയിൽ ശത്രുത വിത്തിടുകയാണ് കുരുപാണ്ഡവ കുമാരന്മാരെ പഠിപ്പിച്ചത് ഈ ദ്രോണനോട് പകവിട്ട ഈ ധ്രുവതനോട് പകവിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു ഗുരുദക്ഷിണയെ ചോദിച്ചതാണ് മഹാഭാരതത്തിൽ നമുക്ക് കാണാം അതാ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വിട്ടുപോകുന്നത് ഞാൻ ഇവിടെ പൂരിപ്പിച്ചോളാം തന്റെ ശിഷ്യന്മാരെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു ധ്രുവതനെ ബന്ധിച്ചു അർജുനനാണ് പോകുന്നത് പാശ്വപദം കൊണ്ട് ബന്ധിച്ചു കൊണ്ടുവന്ന് ഗുരുവിന്റെ മുമ്പിൽ വെച്ച് ഗുരു ദ്രുപതനെ ചവിട്ടാനോ പറഞ്ഞു ഗുരുദേവാരുത് ശത്രുവിനെയും ബന്ധിച്ചു ഉപദ്രവിക്കാൻ പാടില്ല അർജുനന്റെ അപേക്ഷയെ മാനിച്ച് ദ്രുപദനെ കെട്ടഴിച്ചു വിട്ടു ആ ജന്മ വൈരം തീർത്ത് നാം സുഹൃത്തുക്കളാകാമെന്ന തീരുമാനവുമായി പക്ഷെ ദ്രുപദന്റെ മനസ്സ് മര്യാദക്കിരുന്നില്ല തന്നെ രക്ഷിച്ച അർജുനന് കൊടുക്കാനൊരു മകളും ദ്രോണനെ വധിക്കാനൊരു മകനും അതിനായി നടത്തിയ യാഗാഗ്നിയിൽ നിന്നാണ് കൃഷ്ണയും ദൃഷ്ടദ്യുമ്നും ഉണ്ടാകുന്നത് ആ ദൃഷ്ടദ്യുമ്നൻ തന്നെ വധിക്കാനുള്ളവനാണെന്നറിഞ്ഞിട്ടും ദ്രോണൻ അവനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ധൃഷ്ടദ്യുമ്നാണ് ആചാര്യ എതിരാളിയുടെ സർവ്വസൈന്യാധിപൻ ആചാര്യ എന്റെ ഹൃദയം മിടിക്കുന്നു അങ്ങ് എന്നോട് പറയൂ യുദ്ധം വേണ്ട എന്ന് വെങ്കി തീർന്നില്ല നോക്കൂ ആചാര്യ പാണ്ഡവ സൈന്യത്തെ നമുക്കൊന്ന് നോക്കിക്കാണാം എന്നെ അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി എന്ന് കഴിഞ്ഞുള്ളവരുടെ പേരെണ്ണിക്കുള്ളത് യുധാന ദുരാടഹ യുധാനോ വിരാടശ്ച പിന്നെ സാത്യകിച്ച അപരാജിത സാത്യകി പിന്നെ ശ്ലോകം ചൊല്ലു തുടക്കം മുതൽ നോക്കൂ അത്ര ശൂര ഭീമാർജുന സമായുധി യുധാനൻ വിരാടൻ ദ്രുപദൻ മഹാരഥനായ ദ്രുപദൻ പിന്നെ ധൃഷ്ടകേതു ചേകിദാനൻ കാശിരാജാവ് ഉരുജിത്ത് കുന്തിഭോജൻ ശൈബ്യൻ ശൈബ്യസ് നരപുങ്ക നരപുങ്കവനായ ശൈബ്യൻ ആ യുധാമന്യു ഉത്തമൗജസ് സൗഭദ്രൻ സൗഭദ്രൻ സുഭദ്രയുടെ മകനായ അഭിമന്യു ദ്രൗപദേയന്മാർ അഞ്ചു പേര് അപ്പോ ആകെ എത്രയായി പതിനേഴ് പേരായി പന്ത്രണ്ട് പന്ത്രണ്ടും അഞ്ചും ദ്രൗപതിയുടെ പുത്രന്മാർ അഞ്ചുകൂടെ ചേർന്ന് പതിനേഴ് പേരായി ദൃഷ്ടദ്യുമനാണ് പതിനെട്ടായി അഞ്ച് പാണ്ഡവന്മാർ ചേർന്നപ്പോൾ ഇരുപത്തിമൂന്ന് മഹാരഥന്മാരായി ഒരു മഹാരഥൻ ഏകാദശ സഹസ്രം യോദ്ധാക്കളെ അരിഞ്ഞു വീഴ്ത്താൻ കഴിവുള്ളവനാണ് ആചാര്യ നമ്മുടെ സൈന്യത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗുണം ഏകാദശ സഹസ്രം സൈന്യം ഇപ്പോൾ ചത്ത് കഴിഞ്ഞു നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം രേഖീയമായ കാഴ്ചപ്പാടിൽ ദുര്യോധനൻ ദ്രോണനെ വിളിച്ചുകൊണ്ടുവന്ന് എതിരാളിയുടെ സൈന്യത്തെ നല്ലപോലെ കാണിച്ചു കൊടുത്തു ഇനി തന്റെ സൈന്യത്തെ കാണിച്ചു കൊടുക്കുക അപ്പുറത്ത് നമ്മുടെ കൂട്ടരാരൊക്കെയാണ് ഉത്തമ നായക മമ സൈന്യസ്യ സജ്ഞാർത്ഥം തൻ ബ്രവീമിതേ ഭവാൻ ദ്രോണൻ ഭീഷ്മഹാച ഭീഷ്മൻ കർണൻ കർണശ്ച സമിതിഞ്ജയ അശ്വത്ഥമ അശ്വത്ഥമാവും അപ്പോ ദ്രോണൻ ഭീഷ്മൻ കർണൻ കൃപൻ അശ്വത്ഥമാവ് അതിനിടയ്ക്ക് ഒരാളുണ്ട് സമിതിഞ്ചയ അശ്വത്ഥാമ വികർണൻ സൗമദത്തി സോമദത്തൻ ജയദ്രഥൻ എത്ര പേരായി പേരെടുത്ത് പറയാൻ കൊള്ളുന്ന എത്ര പേരുണ്ട് എട്ട് എണ്ണിയാ പറയുന്നത് എട്ട് പേരേ ഉള്ളൂ നമ്മുടെ കൂടെ പേരെടുത്ത് പറയാൻ ഇഷ്ടംപോലെ ആളുണ്ട് അതിൻ്റെ നിന്ന് അങ്ങയോട് പേരെടുത്ത് പറയാൻ കൊള്ളുന്നവരായി എട്ട് പേരുണ്ട് എനിക്ക് വേണ്ടിയെന്നോ എന്റെ ധനത്തിനു വേണ്ടിയെന്നോ ജീവൻ കളയാൻ കൽപ്പുള്ള അനേകം പേര് വേറെയുണ്ട് അനേക ബഹവശൂര അർത്ഥേ തെക്ത ജീവിതാഹ രണ്ടർത്ഥത്തിലും എടുക്കാം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പണത്തിനാ എന്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് എല്ലാവരും എല്ലാ പണക്കാർക്കുമുള്ള ചിന്ത പോലെ ദുര്യോധനനും ചിന്ത പണം കൊണ്ടാ ഇവനൊക്കെ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നത് മനുഷ്യത്വം കൊണ്ട് പണക്കാരനെ ബഹുമാനിച്ചാൽ പോലും പണക്കാരനെ ചിലപ്പോൾ തോന്നും ഈ തോന്നല് ആയിട്ടും എടുക്കാം എനിക്ക് വേണ്ടി എന്നർത്ഥത്തിലും എടുക്കാം രണ്ടർത്ഥമുണ്ട് ഏതായാലും എട്ടുപേരുടെ പേരെ എടുത്ത് പറഞ്ഞുള്ളൂ അടുത്ത ശ്ലോകം നോക്കാം അപ്പോഴാണ് നമുക്ക് കൂടുതൽ പിടികിട്ടുന്നത് ദുര്യോധൻ എന്താ പറഞ്ഞത് അനേക ബഹവശൂരാമതർത്ഥേ തക്ത ജീവിതാഹ ശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ ആ ഭാഗം വരുമ്പോ എനിക്ക് വേണ്ടി തന്നെ എടുക്കേണ്ടി വരും എന്നാലും അടുത്ത ശ്ലോകം നോക്കൂ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം അവിടെ ആ സൈന്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ശബ്ദവും നോക്കി തത് ആ കാണുന്ന തന്നിൽ നിന്ന് വളരെ അകലെയാണ് ആ കാണുന്ന ഭീഷ്മാഭിരക്ഷിതം അസ്മാകം ബലം പരി അപര്യാപ്തം ആ കാണുന്ന നമ്മുടെ സൈന്യം യുദ്ധത്തിന് പോരാ അപര്യാപ്തമാണ് നമ്മുടെ സൈന്യം ആചാര്യ യുദ്ധത്തിന് തികയില്ല ഒരു തൂ എന്ന നിവാദത്തോടുകൂടി അടുത്തത് പറയുന്നുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിവാദം തള്ളിക്കളയാതെ ശ്രദ്ധിക്കണം പര്യാപ്തം ബലം ഭീമാഭിരക്ഷിതം ഭീമാഭിരക്ഷിതം ഏതേശാം ഇതം ബലം പര്യാപ്തം ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ കാണുന്ന പാണ്ഡവ സൈന്യം ആകട്ടെ പര്യാപ്തവുമാണ് രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല ഗീത വായിച്ചിട്ടില്ല ഗീതയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്റെ സൈന്യം പര്യാപ്തമല്ല ആചാര്യ അപര്യാപ്ത ശബ്ദത്തിന് എണ്ണമറ്റത് എന്ന് ഒരർത്ഥം പറയാം ദുര്യോധനനായതുകൊണ്ട് അങ്ങനെ പറയുള്ളൂ എന്ന് ശങ്കരാനന്ദ സരസ്വതി സ്വാമിജിയും മറ്റും പറഞ്ഞിട്ടുണ്ട് സ്വാമിജിയോടുള്ള ബഹുമാനം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് കാരണം നമുക്ക് വളരെ പ്രാതസ്മരണീയനായ ആചാര്യവര്യനാണ് ശങ്കരാനന്ദ സരസ്വതി സ്വാമിജി പക്ഷെ അതിന്റെ അടുത്ത ശ്ലോകത്തില് സ്വാമിജിയുടെ വ്യാഖ്യാനം മതിയാകുന്നില്ല അതുകൊണ്ട് മറ്റേ വ്യാഖ്യാനം തെറ്റാണെന്നല്ല അത് നമുക്ക് മതിയാവുന്നില്ല അടുത്തതിൽ അതുകൊണ്ട് ഒഫൻസ് അല്ല ദുര്യോധനൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ദുര്യോധനിലെ ധർമ്മബോധം ഒന്ന് ഉണർന്നിട്ടുണ്ട് യുദ്ധത്തിലെത്തിയപ്പോൾ ഇത് ഉണരാൻ വേണ്ട കാരണങ്ങളുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് വളരെ മുമ്പേ തുടങ്ങിയതാ ദുര്യോധനന്റെ ചെവിയിലേക്കുള്ള കുറേ ശബ്ദങ്ങൾ കൃഷ്ണൻ ദുര്യോധനോട് വന്ന് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അമ്മയെ പോയി കണ്ടിരുന്നു യുദ്ധത്തിന്റെ എല്ലാ ദിവസവും പോയി കാണുമായിരുന്നു നമസ്കരിക്കുമായിരുന്നു ആ സാധ്വി ഭംഗിയായി ദുര്യോധനോട് പറഞ്ഞു ദുര്യോധന ധർമ്മമാണ് നമ്മുടെ കുലദേവത എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം ശകുനി നേരത്തെ പറഞ്ഞിരുന്നു കൃഷ്ണന്റെ അടുക്കൽ പോയിട്ട് വന്നപ്പോ കൃഷ്ണന്റെ നാരായണപ്പടം മുഴുവൻ കിട്ടിയെന്നും കൃഷ്ണൻ അർജുനൻ കൊണ്ടുപോയി എന്നും ഞാൻ വിജയിച്ചാ വന്നിരിക്കുന്നതെന്നും അമ്മാവനോട് പറഞ്ഞപ്പോ ശകുനി പോലും പറഞ്ഞിരുന്നു ശകുനി നേരെ പറഞ്ഞു അഗ്നേയ പോയട എല്ലാം പോയി കാരണം മഹാഭാരതം നൂറുവട്ടം പറയുന്നുണ്ട് ഏതോ കൃഷ്ണസ്തതോ ജയ ധർമ്മം തന്നെയാണ് കൃഷ്ണൻ ആ നിലയിലും ദുര്യോധനന്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ട് ഇപ്പൊ വിജയം തൻ്റെതാവില്ല നിശ്ചയമാണ് ഇത് ധർമ്മബോധമാണ് ഇതറിഞ്ഞിട്ടും എന്തേ ദുര്യോധനൻ യുദ്ധം ചെയ്തു യുദ്ധക്കളത്തിൽ ഏതായാലും എത്തിപ്പോയി അഭിമാനം സമ്മതിക്കുന്നില്ല ഈ സമയത്ത് കൂടെ നിൽക്കുന്നവർ പിൻവാങ്ങാൻ ഉപദേശിക്കുന്നുമില്ല എന്ന് തന്നെയല്ല യുദ്ധം വേണ്ട എന്നതിലേക്ക് ദുര്യോധനൻ വഴുതി വീഴാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരാണ് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് കൂടി ഗീതയിൽ കാണാം ഇത്രയും പറഞ്ഞ് ദുര്യോധനൻ അവിടെ നിർത്തുകല്ലേ ഇത് ദുര്യോധനൻ ഒരു കാര്യം അറിയാം നൈതിക ധർമ്മത്തിന്റെ പ്രതീകമായി താനല്ല യുദ്ധക്കളത്തിൽ തന്റെ പിതാമഹനായ ഭീഷ്മൻ മാത്രം ഈ ഭാരതഭൂമിയിൽ ഇനി ആർക്കെങ്കിലും അവകാശം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നൈതിക ധർമ്മത്തിലൂടെ ഭീഷ്മന് മാത്രമേ ഉള്ളൂ പാണ്ഡവർക്ക് രാജ്യം കൊടുക്കാൻ പറഞ്ഞപ്പോൾ താൻ കൃഷ്ണനോടൊരു വാക്ക് പറഞ്ഞിരുന്നു പാണ്ഡവന്മാർ പാണ്ഡുവിന്റെ പുത്രന്മാരല്ലെന്ന് കൃഷ്ണതിന് മനോഹരമായി എന്നോട് തിരിച്ചു പറയുകയും ചെയ്തു നീയും നിന്റെ അച്ഛനും വിചിത്രവീര്യജനല്ലെന്ന് എനിക്കും അവർക്കും അവകാശമില്ലാത്ത ഈ ഭൂമിക്ക് നൈതിക ധർമ്മത്തിലൂടെ അവകാശമുള്ളത് ഭീഷ്മന് മാത്രമാണ് അതുകൊണ്ട് ആചാര്യ നമ്മൾ പാണ്ഡവരോട് യുദ്ധം ചെയ്യുന്നില്ല നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മം ഏവ അഭിരക്ഷം ഭവന്ത സർവയേവഹി ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ നിങ്ങൾ യുദ്ധക്കളത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും നിന്ന് ഭീഷ്മരെ രക്ഷിക്കാൻ നോക്കിയാൽ മാത്രം മതി എന്നുവരെ ഭീഷ്മൻ ജീവിച്ചിരിക്കുന്നുവോ അന്നുവരെയേ ഈ രാജ്യം നമ്മുടേതായിരിക്കും ധർമ്മബോധം ധൃതരാഷ്ട്ര അങ്ങയുടെ പുത്രന് പ്രബലമായി അദ്ദേഹം കണ്ടെത്തി ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി താനല്ലെന്ന് ഭീഷ്മനാണെന്ന് ഭീഷ്മന്റെ രാജ്യാവകാശത്തെ ഉറപ്പിക്കുന്നതിന് ഭീഷ്മനെ മുൻനിർത്തിക്കൊണ്ട് ഭീഷ്മനെ രക്ഷിക്കാൻ മാത്രമാണ് ഞങ്ങൾ യുദ്ധം ചെയ്തതെന്ന് ആന്തരികമായി വിശ്വസിപ്പിക്കുവാനും പറയുവാനും ദുര്യോധനനെത്തുന്നു ദ്രോണം കെടുക്കൽ ഇതൊക്കെ നമ്മൾ നോക്കിക്കാണാതെ പോയ ഭാഗങ്ങളായിരിക്കണം സൂക്ഷിച്ചു നോക്കും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ യുദ്ധത്തിൽ എന്ന് പറയാം ഏതാണ്ട് മുഴുവനായി പക്ഷേ ദുര്യോധനന്റെ ഈ വാക്ക് കേട്ടിട്ട് സ്വച്ഛന്ത മൃത്യുവും ദേവവ്രതനും കുരുവൃദ്ധനും പിതാമഹനും എല്ലാമായ ഭീഷ്മനാണ് പാണ്ഡവരെ വെല്ലുവിളിക്കുന്നത് യുദ്ധം സർവസൈന്യാധിപൻ എന്ന അർത്ഥത്തിൽ ഭീഷ്മൻ വെല്ലുവിളിച്ചത് ശരിയായോ എന്നുകൂടി ചിന്തിച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം ഈ യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് ആരാണ് ആദ്യം വെല്ലുവിളിക്കേണ്ടത് യുദ്ധത്തിന് വെല്ലുവിളിക്കേണ്ടത് ആരാണ് പാണ്ഡവരാണ് രാജ്യം നഷ്ടപ്പെട്ടത് അവർക്കാണ് രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്കാണ് നിങ്ങളുടെ ഭൂമി ഒരുവൻ പിടിച്ചു പറിച്ചെടുത്തിട്ട് അത് കൈക്കലാക്കി കൈവശവും വെച്ചിട്ട് നിങ്ങൾക്കെതിരെ അവനൊരു കേസ് കൂടെ കോടതി കൊണ്ടുപോയിരിക്കും ഇപ്പോഴത്തെ നിയമം അതാണ് നമ്മുടെ ആധുനിക പരിപാടി അതാണ് തോന്നുന്നു അല്ലേ നിങ്ങൾ അങ്ങോട്ട് കയറാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷനും അങ്ങനല്ലേ എന്ന് പറയുന്നേ നിനക്കല്ലേ പണി ഇത് തന്നെ ചെയ്തിരിക്കുന്നത് പാണ്ഡവരാണ് വെല്ലുവിളിക്കേണ്ടത് പണ്ടവരാരും വെല്ലുവിളിച്ചിട്ടില്ല ദുര്യോധനൻ വെല്ലുവിളിച്ചാൽ നമുക്ക് ദുഷ്ടതയിൽ